വിശ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് അർജുനൻ നിരന്തരമായ സ്തുതികളോടുകൂടി ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെ പ്രപഞ്ചരൂപത്തെ തൊഴുതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ് തസ്മാത് പ്രണമ്യ പ്രണിതായ കായം അതുകൊണ്ട് ഹേ വിശ്വരൂപമേ ഞാൻ തലകുനിച്ചുകൊണ്ട് ഞാൻ നിന്നെ പ്രണമിക്കുന്നു പ്രസാദയേ ത്വാം അഹമീശമീഢ്യം അവിടെ നിന്ന് സർവത്തിൻ്റെയും ഈശ്വരനായ അങ്ങ് എന്നെ പ്രസാദയെ എന്നോട് പ്രസാദിച്ച് എന്നെ അനുഗ്രഹിച്ചാലും പിതേവ പുത്രസ്യ സഖേവ സഖ്യുഹു പിതാവ് മകനെ അതുപോലെ തന്നെ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പ്രിയ പ്രിയായാർഹസി ദേവസോടും ഇഷ്ടമുള്ളവരെ പരസ്പരവും ക്ഷമിക്കുകയും അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് അവിടത്തെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് എന്നോട് പൊറുക്കേണമേ ക്ഷമിക്കണമേ അനുഗ്രഹിക്കണമേ അദൃഷ്ടപൂർവം ഋഷിതോസ്മി ദൃഷ്ട ഭയേന ച പ്രവ്യധിതം മനോമേ തദേവമേ ദർശയ ദേവരൂപം പ്രസീത ദേവേശ ജഗന്നിവാസ അദൃഷ്ടപൂർവം ഋഷിതോസ്മി ദൃഷ്ട ഇന്നുവരെ കാണാൻ സാധിക്കാത്ത മഹത്തായ രൂപത്തെ ദൃഷ്ട കണ്ടിട്ട് ഭയേന ച മനോമേ എന്റെ മനസ്സ് അതിഭയങ്കരമായ ഭയത്തോടുകൂടി പൂർണ്ണമായിട്ടും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അവ്യക്തമായ രൂപത്തിൽ ഭയത്തോടുകൂടി ഞാൻ അങ്ങയെ കാണുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തദേവമേ ദർശയ ദേവരൂപം ഹേ ജഗന്നിവാസ ആ ദൈവീകമായ രൂപത്തെ എന്നെ കാണിച്ചാലും ദേവതുല്യമായ രൂപത്തെ ശാന്തമായ രൂപത്തെ എന്നെ കാണിച്ചാലും പ്രസീത ദേവേശ ജഗന്നിവാസ ആ രൂപം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു എന്നെ പ്രസാദിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും ഹേ ജഗന്നിവാസ കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തദൈവ ആ കിരീടം വെച്ചുകൊണ്ട് ഗത കയ്യിൽ വെച്ചുകൊണ്ട് ചക്രം കയ്യിൽ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ താമരയും കയ്യിൽ വെച്ചുകൊണ്ട് ആ നാല് ഹസ്തങ്ങളിലൂടെ വിളങ്ങുന്നതായ ആ ദേവരൂപത്തെ ത്വാം അങ്ങയുടെ ആ ദേവരൂപത്തെ ദൃഷ്ടുമഹം ഇച്ഛാമി കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതെന്നെ കാണിച്ചു തന്നാലും തേനൈവ രൂപേണ ചതുർഭുജേന നാല് കൈകളോടുകൂടി ശംഖ പത്മ കഥാ ചക്രം ഇവയോടുകൂടി എനിക്ക് കാണുവാൻ ആഗ്രഹമുണ്ട് സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തെ ആയിരക്കണക്കിന് കൈകളുള്ള പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നതായ കൈകളുള്ള ആയിരക്കണക്കിന് ബാഹുക്കളുള്ള വിശ്വരൂപമേ അങ്ങ് വിശ്വമൂർത്തിയാണ് അങ്ങ് അങ്ങയുടെ ദൈവീകമായ ആ രൂപത്തെ എന്നെ കാണിച്ചാലും ശ്രീകൃഷ്ണൻ അതിനുത്തരമായിട്ട് അർജുനനോട് പറയുകയാണ് മയാ തവാർജുനേതം രൂപം പരം ദർശിതുമാത്മയോഗാ ഹേ അർജുന മയാപ്രസന്നേന ഐ എം വെരി ഹാപ്പി എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു തവ അർജുനേതം നീ ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നിന്റെ വരികളിലോട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി രൂപം പരം ചർച്ചിതം ആത്മയോഗാ പൂർണ്ണമായ ആത്മീയമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന യോഗിക്ക് മാത്രം കാണുവാൻ സാധിക്കുന്ന ആ ഈശ്വര രൂപവും നിനക്ക് കാണുവാൻ സാധിക്കും തേജോമയം തേജസ്സുറ്റതായ രൂപം വിശ്വമനന്തമാദ്യം എന്മേ ത്വതന്യേന ന ദൃഷ്ടപൂർവം നീയല്ലാതെ മറ്റൊരാൾക്കും ത്വതന്യേന നീയല്ലാതെ മറ്റൊരാൾക്കും ന ദൃഷ്ടപൂർവം കാണുവാൻ സാധ്യമല്ലാത്തത് ഇതുവരെ കാണുവാൻ സാധ്യമല്ലാത്തിരുന്ന ആ രൂപത്തെ വിശ്വമനന്തമാദ്യം തുടക്കവും അവസാനവും ഈ ദേവരൂപത്തിൽ ഒതുക്കിക്കൊണ്ട് ആ ദേവരൂപത്തെ നിനക്ക് കാണുവാൻ ഇപ്പോൾ സാധിക്കും നേദയജ്ഞ അധ്യയനൈഹി നാനൈഹി നിയാഭിർ നപോവിരുഗ്രൈഹി വേദം പഠിച്ചതുകൊണ്ട് അതുപോലെ തന്നെ അത്യുജ്വലമായ അറിവ് നേടിയതുകൊണ്ട് അതിഗഹനമായ രീതിയിൽ ദാനധർമാദികൾ അനുഷ്ഠിച്ചതുകൊണ്ട് അതിശ്രേഷ്ഠമായ രീതിയിൽ ക്രിയാകർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് ഉഗ്രമായ തപസ് ചെയ്തതുകൊണ്ട് ഒന്നും തന്നെ എൻ്റെ ഈ ദേവരൂപത്തെ കാണുവാൻ സാധ്യമല്ല ഏവം രൂപ ശക്യ അഹം നൃലോകേ ദൃഷ്ടും ത്വതന്യേന കുരുപ്രവീര നീ അല്ലാതെ ത്വത് അന്യേന നീ അല്ലാതെ മറ്റൊരാൾക്കും തന്നെ ഹേ കുരുപ്രവീര കുരുവംശത്തിൽ ജനിച്ചവനെ മറ്റൊരുവനും തന്നെ അഹം ഈ രൂപം ഏവം രൂപം ശക്യം ഈ രൂപത്തിൽ കാണുവാൻ നൃലോകെ മർത്യലോകത്ത് മനുഷ്യലോകത്തില് ആർക്കും തന്നെ സാധ്യമല്ല മാതേ വ്യഥാ മാച വിമൂഢഭാവോ ദൃഷ്ടം ഘോരം ഈതൃം അമേദം മാതേ വ്യഥ നീ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ച വിമൂഢഭാവോ ദൃഷ്ട്വാരൂപം ഈ അതിഘോരമായ രൂപത്തെ കണ്ടിട്ട് ഘോരം ഈദ് മേ ഇതം എൻ്റെ ഇത്തരത്തിലുള്ള ഘോരമായ രൂപത്തെ കണ്ടിട്ട് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല വ്യപേധബീഹി പ്രീതമാനാ പുനസ്ത്വം നീ അല്പം ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി നിന്നോട് എനിക്കുള്ള സ്നേഹം എനിക്കുള്ള ഇഷ്ടം എൻ്റെ സുഹൃത് ബന്ധം നിന്നോടുള്ളത് കൊണ്ട് പുനസ്ത്വം വീണ്ടും ഇതാ തദേവമേ രൂപമിതം പ്രപശ്യ ദൈവീകമായ എന്റെ രൂപത്തെ നീ ഇപ്പോൾ കണ്ടാലും രൂപം ഇതം പ്രപശ്യ ദൈവീക രൂപമായ ഇത് നീ കണ്ടാലും ഇത്യർജുനം വാസുദേവസ്തോക്ത ഇപ്രകാരം വാസുദേവൻ അർജുനനോട് പറഞ്ഞിട്ട് സ്വകം രൂപം ദർശയാമാസഭൂയ തന്റെ സ്വതസിദ്ധമായ രൂപത്തെ ഭൂമിയിൽ കാണിച്ചു കൊടുത്തു ആശ്വാസയാമാസ ഭീതമേനം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അർജുനനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭൂത്വാ പുന പുനഃ സൗമ്യ വപുർമഹാത്മ സൗമ്യമായ ആ രൂപത്തെ മഹാത്മാവായ ശ്രീകൃഷ്ണൻ വീണ്ടും കാണിച്ചു കൊടുത്തു ശാന്തമായ രൂപത്തെ കാണിച്ചു കൊടുത്തു എന്ന് സഞ്ജയൻ ദൂരെ മാറി നിൽക്കുന്ന സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു വീണ്ടും അർജുനൻ ചോദിക്കുകയാണ് ദൃഷ്ട്വേദം മനുഷം രൂപം ഹേ കൃഷ്ണ നിന്റെ ഈ മാനുഷികമായ രൂപത്തെ കണ്ടിട്ട് തവ സൗമ്യം ജനാർദ്ദന ഹേ ജനാർദ്ദന നിന്റെ സൗമ്യമായ മാനുഷിക രൂപത്തെ കണ്ടിട്ട് ഇതാനീം അസ്മി സംവൃത്ത സചേത പ്രകൃതിം ഗത ഇപ്പോൾ ഞാൻ എൻ്റെ സ്വതസിദ്ധമായ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നമ്മൾ സാധാരണ പറയാറില്ലേ ഞാൻ നോർമലൈസ്ഡ് ആയി എന്ന് ആ ഭയങ്കരമായ രൂപത്തെ കണ്ടതിന് ശേഷം ശ്രീകൃഷ്ണന്റെ മാനുഷികമായ രൂപത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനൻ ആയി മെന്റലി സൈക്കോളജിക്കലി അദ്ദേഹം നോർമൽ സ്റ്റാറ്റസിലേക്ക് വന്നു എന്ന് അർജുനൻ തന്നെ ശ്രീകൃഷ്ണനോട് പറയുകയാണ് ഇനി ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസിയന്മമ ഈ രൂപം പോലും യഥാർത്ഥത്തില് സാധാരണക്കാർക്ക് കാണുവാൻ സാധ്യമല്ല ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാക്ഷിണ ദേവന്മാര് പോലും ദേവാ അപി ദേവന്മാര് പോലും അസ്യ രൂപസ്യ ഈ ഈശ്വരീയമായ രൂപത്തില് നിത്യം ദർശനകാക്ഷിണ എന്നെ നിത്യവും കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് പോലും സുദുർദർശമിതം രൂപം അവർക്ക് പോലും എളുപ്പത്തിൽ കാണുവാൻ പറ്റുന്ന രൂപമല്ല ഈ രൂപം നാ അഹം വേദൈർന്ന തപസ നദാനേന നചേജയാ വേദം പഠിച്ചതുകൊണ്ട് തപസ്സുകൊണ്ട് ദാനങ്ങൾ കൊണ്ട് അതുപോലെ യജ്ഞം നിർവഹിച്ചതുകൊണ്ട് ശക്യായി ഏവം വിധോ ദൃഷ്ടും ദൃഷ്ടവാനസിമാമ്യത നീ എന്നെ കണ്ടവനാണെങ്കിൽ പോലും ഈ രീതിയിൽ ഒന്നും തന്നെ എന്നെ കാണുവാൻ സാധ്യമല്ല എത്ര ദാനം ചെയ്ത വ്യക്തിയാണെങ്കിലും തപസ് ചെയ്ത വ്യക്തിയാണെങ്കിലും വേദം പഠിച്ച വ്യക്തിയാണെങ്കിലും അതുപോലെയുള്ള യജ്ഞഹവിഷുകൾ അർപ്പിച്ച വ്യക്തിയാണെങ്കിലും ഏവം വിധോ ദൃഷ്ടും ഇപ്രകാരത്തിലുള്ള രൂപം കാണുവാൻ അവർക്കും സാധ്യമല്ല ഭക്യ ത്വനന്യയാശക്യ അഹമേവം വിധോ അർജുന ഏവം വിധോ അഹം ഇപ്രകാരത്തിലുള്ള എന്നെ ഹേ അർജുന ഹേ അർജുന നിനക്ക് ത്വനന്യയ നീ അല്ലാണ്ട് മറ്റൊരുവനും ഭക്തിയ ശക്തിയ ഭക്തിപൂർവമല്ലാതെ എന്റെ മുമ്പിൽ വരുന്ന മറ്റൊരുവനും കാണുവാൻ സാധ്യമല്ല ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ ഹേ പരന്തപ ഹേ അർജുന ഈ രൂപം ജ്ഞാതും അറിയുവാനോ ദൃഷ്ടും കാണുവാനോ തത്വേന പ്രവേഷ്ടും താത്വികമായ അറിവോടുകൂടി ആ രൂപത്തിന്റെ പാതാരവിന്ദങ്ങളിൽ പ്രവേശിക്കുവാനോ ഭക്തിയില്ലാതെ സാധ്യമേ അല്ല ഭക്തിയുടെ നിരന്തരമായ നിറകുടമായി ഇതിനു ശേഷം മാത്രമേ ഒരു സാധകനായി ഈ എന്റെ രൂപം കാണുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ മനുഷ്യലോകത്തിൽ ജനിച്ച ആർക്കും സാധിക്കുകയുള്ളൂ മത് കർമ്മകൃത് മത് പരമ മത് ഭക്ത സംഘവർജിത ഞാൻ അനുഷ്ഠിക്കുവാൻ ഉപദേശിക്കുന്ന കർമ്മം ചെയ്യുന്നവൻ ആരാണോ എല്ലാം ഞാനാണെന്ന് വ്യക്തമായി ബോധത്തോടുകൂടി അറിയുന്നവൻ ആരാണോ എന്നിൽ ഭക്തിയുള്ളവൻ ആരാണോ സംഘവർജിത കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ഉള്ളവനായിട്ട് ആരാണോ നിർവൈര ആരോടും ശത്രുത്വം ഇല്ലാത്തവൻ ആരാണോ സർവഭൂതേഷു യഹ സമാമേതി പാണ്ഡവ സർവചരാചരങ്ങളുടെയും ശക്തി ഞാനാണെന്നറിയുന്നവൻ ആരാണോ അവന് മാത്രമേ എന്നെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വരൂപത്തിൽ നിന്ന് സാധാരണ രൂപത്തിലേക്ക് വന്ന ശ്രീകൃഷ്ണന്റെ മുമ്പില് അത്യുജ്വലമായ സംതൃപ്തിയോടുകൂടി ചാരിതാർത്ഥ്യത്തോടുകൂടി അർജുനനോടൊപ്പം ഞാനും നിങ്ങളും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇതാണ് ഭഗവത്ഗീതയിലെ പതിനൊന്നാമത്തെ അധ്യായമായ വിശ്വരൂപത്തിലൂടെ യൂണിവേഴ്സൽ പേഴ്സണാലിറ്റി എന്ന ആധുനിക ശാസ്ത്രം പറയുന്ന ആ രൂപത്തെ കാണുവാൻ സാധിച്ചത് വിവരിക്കുവാൻ സാധിച്ചത് അത് കേൾക്കുകയും അത് വിവരിക്കുകയും ചെയ്യുന്നത് തന്നെ ശാസ്ത്രീയമായിട്ട് പുണ്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സമ്പാദേ വിശ്വരൂപദർശനയോഗോ നാമ ഏകാദശോധ്യായ വിശ്വരൂപദർശനം കഴിഞ്ഞ അർജുനൻ ഭക്തിയോഗത്തെക്കുറിച്ച് തൻ്റെ സംശയം ഈശ്വരോപാസന നടത്തേണ്ടത് എപ്രകാരമാണ് എന്നുള്ളതിനെക്കുറിച്ച് തൻ്റെ സംശയം ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ അധ്യായം ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസത്തെ ഇപ്രകാരം നിരന്തരമായ മാനസികം ആയ ഫോക്കസ് കൊണ്ട് മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്നെ ഉപാസിക്കുന്നവരാണോ ശ്രേഷ്ഠന്മാരായിട്ടുള്ളത് അതല്ല ഏ ചാ അപി അക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഹ അവ്യക്തമായ നാശഹീനമായ പ്രപഞ്ച ചൈതന്യത്തെ ഉപാസിക്കുന്നവരാണോ യോഗചര്യയോടുകൂടി ഉപാസിക്കുന്നവരാണോ ഉത്തമന്മാരായിട്ടുള്ളത് ഹേ കൃഷ്ണ അതായത് അവ്യക്തമായിട്ടുള്ള പ്രപഞ്ച ചൈതന്യത്തെ ഉപാസിക്കുന്നവർ ഒരു വശത്ത് വളരെ വ്യക്തമായ ശ്രീകൃഷ്ണ ഉപാസന നടത്താൻ സാധിക്കുന്നവർ മറ്റൊരു വശത്ത് ഇപ്രകാരം ഉപാസന നടത്തുന്നവരിൽ ആർക്കാണ് എളുപ്പത്തിൽ ജ്ഞാനപ്രാപ്തി അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുന്നത് അതിനുത്തരമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന വിവരണമാണ് ഇനിയുള്ളത് മൈ ആവേശ്യ മനോയേ മാം നിത്യയുക്ത ഉപാസത്തെ ആരാണോ എന്നെ കേന്ദ്രീകരിച്ച് എന്നിൽ മനസ്സ് നിഷ്ഠയോടുകൂടി കേന്ദ്രീകരിച്ച് മൈ ആവേശ്യ മനോ ഏ മാം നിത്യയുക്ത ഉപാസത്തെ നിരന്തരമായിട്ട് എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉപാസിക്കുന്നത് ശ്രദ്ധയാ പരയോപേത പരമമായ ശ്രദ്ധയോടുകൂടി തേ മേ യുക്തതമാമതാഹ അവരാണ് യഥാർത്ഥത്തിൽ വളരെ എളുപ്പത്തിൽ ശാശ്വതമായ പദ്ധാവിലേക്ക് എത്തുന്നവര് അവരുടെ ഉപാസനാരീതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യുക്തമായിട്ടുള്ളത് ഏ ത്വക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ ആരാണോ ഏതു അക്ഷരം നാശമില്ലാത്ത അനിർദ്ദേശ്യം അവ്യക്തം വളരെ വ്യക്തമായി ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള അപ്രകാരം ഒരു ചൈതന്യത്തെ പര്യുപാശത്തെ ഉപാസിക്കുന്നത് സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം ആ പ്രപഞ്ച ചൈതന്യത്തെ സർവത്ര ഗമം എല്ലാ സ്ഥലത്തുമുള്ളതായ അചിന്യം ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള കൂടസ്ഥം അതിഗഹനമായ അചലം അചഞ്ചലമായിരിക്കുന്ന ധ്രുവം വളരെയധികം മംഗളകരമായിരിക്കുന്ന ആ ചൈതന്യത്തെ ഉപാസിക്കുന്നവരുമുണ്ട് അത് ഒരു വശത്ത് എന്നെ കേന്ദ്രീകരിച്ച് വ്യക്തമായ രൂപത്തോടുകൂടി ഉപാസന നടത്തുന്നവർ മറ്റൊരു വശത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ പ്രാപ്യമാകുന്നത് എന്നിലൂടെയുള്ള ഉപാസനാമാർഗമാണ് സംനിയമ്യ ഇന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയ ഇന്ദ്രിയഗ്രാമം സമഗ്രമായ ശരീര ഇന്ദ്രിയങ്ങളെ സംനിയമ്യ സന്തോഷകരമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് സർവത്ര സമബുദ്ധയ സമഗ്രമായും സമ്പൂർണമായും ബുദ്ധിയെ ഒരേ അവസ്ഥയിൽ എത്തിച്ചിട്ട് തേ പ്രാപ്നുവന്തി മാം ഏവ സർവഭൂത ഹിതേരതാഹ സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി സർവഭൂത ഹിതേരതാഹ സർവഭൂതങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി വർത്തിക്കുന്നതായ അതിനകത്ത് തന്നെ വർത്തിക്കുന്നതായ ആ ചൈതന്യത്തെ തേ മാമേവ പ്രാപ്നുവന്തി അവർ എന്നിലൂടെ തന്നെയാണ് പ്രാപിക്കുന്നത് അതുകൊണ്ട് എന്നിലൂടെയുള്ള ഉപാസന കുറെ കൂടി എളുപ്പമാണ് ക്ലേശ അധികതരം തേശാം അവ്യക്തം അശക്തചേതസാം ഈ അതി ഉജ്ജ്വലമായ അനന്തമായ അവ്യക്തമായ ആ രൂപത്തെ ഭാവത്തെ പ്രഭയെ അല്ലെങ്കിൽ ഈശ്വര ചേതസ്സിനെ ഉപാസിക്കുക എന്നുള്ളത് കുറച്ച് ക്ലേശ അധികതരം തേശാം അത് കുറച്ച് ക്ലേശകരമാണ് കാരണം അത് അവ്യക്തമാണെന്നുള്ളത് തന്നെയാണ് അത് വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കാൻ ചിന്തിക്കാൻ സാധിക്കാത്തതാണ് അത് തന്നെയാണ് അത് ക്ലേശകരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവ്യക്താസക്ത ചേതസ ആ അവ്യക്തമായ ഒന്നിൽ നിന്ന് ഡിറ്റാച്ച്ഡ് അപ്രോച്ചോടുകൂടി മനസ്സ് കേന്ദ്രീകരിക്കുക ചേതസ് കേന്ദ്രീകരിക്കുക അതും അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് അവ്യക്താഹി ഗതിർദുഃഖം വ്യക്തമല്ലാത്ത ഒന്നിനോടുള്ള ഒന്നിലൂടെയുള്ള ഗതി സഞ്ചാരം ദുഃഖകരമാണ് ദേഹവാഭിരവാപ്യതേ ശാരീരികമായിട്ട് ആ പന്ഥാവിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അപ്രകാരം പറഞ്ഞത് ഏതു സർവാണി കർമാണി മൈ സന്യസ്യ മത്പര അതേ സമയത്ത് ഞാൻ വ്യക്തമായി നിന്റെ മുമ്പിൽ നിൽക്കുകയാണ് പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് നീ ദർശിച്ചു കഴിഞ്ഞു അതിൻ്റെ സിംബോളിക് പ്രസൻറ്റേഷനാണ് ഞാൻ എന്ന് വളരെ വ്യക്തമാണ് ആ എന്നെ ഏതു സർവാണി കർമാണി നീ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ഭക്തന്മാർ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മത്തിലും മയി സന്യസ്യമൽപരാഹ സർവതും എന്നിൽ കേന്ദ്രീകരിച്ച് എല്ലാം എന്നിലാണെന്ന വളരെ വ്യക്തമായ ബോധത്തോടുകൂടി ദൃഢ ചിത്തതയോടുകൂടി അനന്യ നേവ യോഗേന മാം ധ്യായന്ത ഉപാസത്തെ അനന്യ ഏന ഏവ യോഗേന മറ്റൊന്നിലും ഉപാസിക്കാതെ ഈ ഒരൊറ്റ വഴിയിൽ കൂടെ മാത്രം തന്നെ സഞ്ചരിക്കുന്ന യോഗചര്യയിലൂടെ മാം ധ്യായന്ത ഉപാസത്തെ എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കാൻ സാധിക്കുക എളുപ്പമുള്ള കാര്യമാണ് കാരണം ഒരു വിളക്ക് വെച്ച് അതിൽ ഫോക്കസ് ചെയ്യാൻ എളുപ്പം ആകാശത്തിലേക്ക് നോക്കി ഒന്നുമില്ലാത്ത ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ധ്യാനിക്കാൻ ഫോക്കസ് ചെയ്യാൻ ഇതിനെല്ലാത്തിനും ഒരു സഗുണ രൂപം ഇരിക്കുന്നത് നല്ലതാണ് നിർഗുണ രൂപത്തിലൂടെ അത് ബുദ്ധിമുട്ടാണ് തേശാം അഹം സമുദ്ധർത്ത മൃത്യു സാഗര ഇപ്രകാരം എന്നെ ഉപാസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്നിലൂടെയുള്ള ചൈതന്യത്തെ ഉപാസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തേശാം അഹം സമുദ്ധർത്ത ഞാൻ അവരെ ഉദ്ധരിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ് അവരുടെ ഉദ്ധാരകനാണ് ഞാൻ ഏതിൽ നിന്നുള്ള ഉദാഹരണം മൃത്യു സംസാരസാഗരാത് മൃത്യുവിൽ നിന്നും സംസാരസാഗരത്തിലെ ദുഃഖത്തിൽ നിന്നും അവരെ ഉദ്ധരിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ് എൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമാണ് ഭവാമി നാചിരാത് പാർത്ഥ ചേതസ എന്നെ കേന്ദ്രീകരിച്ചുള്ള മാനസികാവസ്ഥയിലൂടെ മയി ആവേശിത ചേതസ എന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ ഭവാമി അവർക്ക് സംഭവിക്കുന്നു നാ അചിരാൽപര പാർത്ഥ ഹേ പാർത്ഥ അവർക്ക് മറ്റ് ഏതിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഉജ്ജ്വലമായ ഒരു പദപ്രാപ്തി എളുപ്പത്തിൽ എന്നിലൂടെയുള്ള ഉപാസനയിലൂടെ സാധ്യമാകുന്നതാണ് മയി ഏവ മന ആധസ്വ എന്നിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് മയി ബുദ്ധി നിവേശയ എന്നിൽ തന്നെ വിശ്വം കേന്ദ്രീകരിച്ച് ബുദ്ധിയെ കേന്ദ്രീകരിച്ച് നിവശിഷ്യസി മയ്യേവ എന്നിൽ തന്നെ നിരന്തരം വർദ്ധിച്ചുകൊണ്ട് അത ഊർധ്വം ന സംശയ അദ്ദേഹത്തിന് ഉയർച്ച എന്നുള്ളത് യാതൊരു സംശയവുമില്ല അപ്രകാരം ഒരു വ്യക്തി ഉപാസനാ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉയർച്ചയുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അധ ചിത്തം സമാധാതും നശക്നോഷി മയീ സ്ഥിരം ചിത്തം സമാധാതും നശക്നോഷി അബി ഒരു പക്ഷേ നിന്റെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്നിൽ സമാധാതും കേന്ദ്രീകരിക്കാൻ നശക്നോഷി സാധിക്കുന്നില്ല എങ്കിൽ മയി സ്ഥിരം എന്നിൽ സ്ഥിരമായി വർത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അഭ്യാസയോഗേന നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് തത്തോ മാം ഇച്ഛാപ്തും ധനഞ്ജയ ഹേ അർജുന നിരന്തരമായ പ്രാക്ടീസിലൂടെ മുമ്പോട്ട് പോയാൽ അവർക്ക് ഞാൻ തന്നെ അത് സാധ്യമാക്കി കൊടുക്കുന്നതാണ് അഭ്യാസേ അപി സമർത്ഥോ അപി മത് കർമ്മപരമോഭവ എക്സർസൈസിലൂടെ നിരന്തരമായ പ്രാക്ടീസിലൂടെ അതുപോലെ തന്നെ എന്നില് മത്കർമ്മ പരമോഭവ എന്നിൽ തന്നെ അനുഷ്ഠിക്കുന്ന കർമ്മത്തിന്റെ പന്ഥാവിലൂടെ ചിരിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ സംബന്ധിച്ചിടത്തോളം അസമർത്ഥവോ അശി സാമർഥ്യമില്ലാത്തവനാണെങ്കിൽ പോലും അവന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്നെ ഫോക്കസ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ അവന്റെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ അഭ്യാസത്തിലൂടെ സാധിക്കും മതർത്ഥമഭികർമാണി ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണമായിട്ട് ശ്രീകൃഷ്ണനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ എളുപ്പത്തിൽ എന്നിൽ തന്നെ എത്തിച്ച് എത്തിച്ചേരുന്നതാണ് കുർവൻ സിദ്ധിമവാപ്സ്യസി ആ ഈശ്വരാർപ്പണമായുള്ള കർമ്മവും വളരെ എളുപ്പത്തിൽ എന്നിലേക്കുള്ള പദാവിനെ തന്നെ എത്തിച്ച് അദ്ദേഹത്തിന് സിദ്ധിമവാപ്സ്യസി സിദ്ധിയെ ഉണ്ടാക്കി കൊടുക്കുന്നു അതുകൊണ്ട് ഏത് കർത്തവ്യവും ഈശ്വരാർപ്പണമായി ശ്രീകൃഷ്ണനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റ് ഫോക്കൽ പോയിന്റ് വളരെ ക്ലിയർ ക്ലിയറാണ് വളരെ സഗുണാത്മകമാണ് ശ്രീകൃഷ്ണൻ എന്ന രൂപം തന്നെ മുമ്പിലുണ്ട് അവ്യക്തമായിട്ടുള്ള രൂപമല്ല മുമ്പിലുള്ളത് അഥ ഏതത് അഭി അശക്തോഷി ഇതുപോലും ചെയ്യാൻ സാധിക്കാത്തവനാണെങ്കിൽ കർത്തും മത് യോഗമാശ്രിത ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് എന്നെ മാത്രം ചിന്തിച്ച് ചെയ്യുക എന്നെ മാത്രം ആശ്രയിച്ച് ചെയ്യുക സർവകർമ്മ ഫലത്യാഗം മാത്രമല്ല ഈ കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിവാർഡ് അത് മുഴുവൻ അങ്ങോട്ട് ചെതിച്ചേക്കുക റിസൾട്ട് അതിന്റെ കൂട്ടത്തിലുള്ളതാണ് അതിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ല സർവകർമ്മ ഫലത്യാഗം തതക്കുരു യഥാത്മവാൻ അപ്രകാരം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന റിവാർഡുകൾ വേണ്ട എന്ന് വെച്ച് ശ്രീകൃഷ്ണനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് കർമ്മം ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉജ്ജ്വലമായ പന്ഥാവിലൂടെയുള്ള ചര്യ അദ്ദേഹത്തിൻ്റെ പ്രയാണം നടക്കുകയും ഉജ്ജ്വലമായ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യും ശ്രേയോഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യത്തെ ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത് നിരന്തരമായ പ്രാക്ടീസിലൂടെ നേടുന്ന കാര്യങ്ങളെക്കാൾ ശ്രേയസ്കരമാണ് ജ്ഞാനം ജ്ഞാനമാകട്ടെ ധ്യാനത്തെക്കാൾ വിശിഷ്യത വിശേഷകരമാണ് ധ്യാനാത് കർമ്മഫലത്യാഗം കർമ്മത്തിൻ്റെ റിവാർഡ് ത്യജിക്കാൻ സാധിക്കുന്ന മാനസികാവസ്ഥയിൽ എത്തുന്നവര് അവര് ധ്യാനമനുഷ്ഠിക്കുന്നതിനേക്കാൾ വലിയ ഒരു പന്ഥാവിലാണ് ചരിക്കുന്നത് ത്യാഗാ ശാന്തി നിരന്തരം ആ ത്യാഗത്തിലൂടെ നിരന്തരമായ ശാന്തിയെ അവർ പ്രാപിക്കുന്നു അതായത് യഥാർത്ഥത്തിൽ ഉപാസന പ്രാക്ടീസായിട്ട് ചെയ്യുന്നത് അതിനേക്കാൾ വലുതാണ് ജ്ഞാനയോഗം ജ്ഞാനയോഗത്തെക്കാൾ വലുതാണ് ധ്യാനയോഗം ധ്യാനയോഗത്തെക്കാൾ വലുതാണ് കർമ്മഫലത്യാഗം ത്യാഗം ചെയ്യുന്നതിലൂടെ സ്ഥിരമായ ശാശ്വതമായ ശാന്തി ലഭിക്കുന്നു എന്നാണ് അർത്ഥം അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച്ച സർവചരാചരങ്ങളിൽ ഒന്നിനോട് പോലും ദ്വേഷമില്ലാത്ത അവസ്ഥ സർവതിനോടും മൈത്ര സുഹൃത് ബന്ധം സർവതിനോടും കരുണ ഏവച്ച നിർമ്മമോ എല്ലാം വളരെ വ്യക്തമായി നിരഹങ്കാര അഹങ്കാരമില്ലാതെ പരിധിക്കപ്പുറം മമതയില്ലാതെ പരിധിക്കപ്പുറം സുഖദുഃഖങ്ങൾ ബന്ധിക്കാതെ വ്യക്തമായ രീതിയിൽ ക്ഷമയുടെ ഉത്തമമായ അവസ്ഥയിലേക്ക് പ്രാപിക്കുന്ന വ്യക്തി സന്തുഷ്ട സതതം യോഗി നിരന്തരമായി സന്തോഷിക്കാൻ സംതൃപ്തമായ ജീവിതം നയിക്കുവാൻ കഴിയുന്ന യോഗി യഥാത്മാ ദൃഢനിശ്ചയ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൃഢനിശ്ചയ ഭാവത്തിൽ അത് അനുഷ്ഠിക്കുന്ന വ്യക്തി ആരാണോ മൈ അർപ്പിത മനോഭൂതിർ യോ മദ്ഭക്ത എന്നിൽ അർപ്പിച്ചിരിക്കുന്ന മനസ്സും ബുദ്ധിയുമുള്ള മദ്ഭക്ത ആ ഭക്തൻ ആരാണോ സമേ പ്രിയ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവന് പ്രിയപ്പെട്ടവൻ അവൻ എങ്ങനെയിരിക്കും ഒന്നിനോടും ദേഷ്യമില്ല സർവചരാചരങ്ങളോടും മൈത്രിബന്ധം സർവചരാചരങ്ങളോടും കരുണ ഒരിക്കലും തൻ്റെതാണെന്നുള്ള ഭാവമില്ല അഹങ്കാരമില്ല ദുഃഖവും സുഖവും ഒരേപോലെ കാണുവാൻ സാധിക്കുന്നു നല്ല രീതിയിൽ ക്ഷമയുള്ള വ്യക്തി സംതൃപ്തമായ അവസ്ഥയെ പ്രാപിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത വ്യക്തി എന്നും യോഗിയെ പോലെ കൂടി ഈശ്വരോപാസന ശ്രീകൃഷ്ണനിൽ അർപ്പിച്ച് മനസ്സും ബുദ്ധിയുമായി വർത്തിക്കുന്ന ആ ഭക്തനാരാണോ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ചയ യസ്മാനോ ഉദ്വിജതേ ലോകോ ആരാലാണോ ലോകം ദുഃഖിക്കാത്തത് ആരാണോ ലോകത്താൽ ദുഃഖിക്കാത്തത് ലോകാന്നോ ദ്വിജതേ ചയഹ ആരാണോ ഉദ്വിജത്തിന് വിധേയമാകാത്തത് ആരാലാണോ ലോകം ഉദ്വിജത്തിന് വിധേയമാകാത്തത് ഹർഷ അമർഷ ഭയ ഉദ്വേഗൈ മുക്തോ യഹ സചമേ പ്രിയ ഹർഷം ഓവർ എക്സൈറ്റ്മെന്റ് അമർഷം ഓവർ ദ്വേഷ്യം ഭയം അതുപോലെ തന്നെ ഉദ്വേഗം എക്സൈറ്റ്മെന്റ് ഇതിൽ നിന്ന് മുച്ചന്ത ആരാണോ മുക്തി നേടിയവൻ യഹ അതാരാണോ സച്ചമേ മേ പ്രിയ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഒരു പരിധിക്കപ്പുറം സന്തോഷിക്കാത്തവൻ പരിധിക്കപ്പുറം അമർഷമില്ലാത്തവൻ പരിധിക്കപ്പുറം ഭയമില്ലാത്തവൻ പരിധിക്കപ്പുറം ഉദ്വേഗം എക്സൈറ്റ്മെന്റ് ഇല്ലാത്തവൻ അവൻ എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ടവനാണ് അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥ അനപേക്ഷ ആരാണോ ആഗ്രഹമില്ലാത്തവര് അമിതമായ ആഗ്രഹമില്ലാത്തവര് ആർക്കാണോ ശുചിയുള്ളത് ആരാണോ കൺസേൺഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളവര് ആരാണോ ഉദാസീനനല്ലാത്തത് ആരാണോ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കാത്തത് അവര് സർവ ആരംഭപരിത്യാഗി ഏത് കർമ്മം ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ കർമ്മി ഞാനാണെന്ന് അഹംഭാവം ഇല്ലാത്ത അവസ്ഥയിൽ എത്തുന്നവൻ ആരാണോ സർവതിനെയും ത്യജിക്കാൻ സന്നദ്ധമായ മനസ്സോടുകൂടി വർത്തിക്കുന്നവൻ ആരാണോ യോ ഭക്ത സമേ പ്രിയ ആ ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാക്ഷതി ആരാണോ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആകുന്നില്ല പരിധിക്കപ്പുറം ആമോദത്തിൽ തുള്ളിച്ചാടുന്നില്ല നദ്വേഷ്ടി മറ്റുള്ളവനെ ദുഷിക്കുന്നില്ല നശോചതി മറ്റു കാര്യങ്ങളിൽ ദുഃഖിക്കുന്നില്ല ന കാക്ഷതി പരിധിക്കപ്പുറം ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല ശുഭ അശുഭ പരിത്യാഗി ശുഭമാണെങ്കിലും അശുഭമാണെങ്കിലും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യാതെ കൂടുതൽ ചിന്തിക്കാതെ അത് ത്യജിക്കാൻ സന്നദ്ധ മനസ്സോടുകൂടി വർത്തിക്കുന്നവൻ ആരാണോ ഭക്തിമാൻ യഹ സമേ പ്രിയ അപ്രകാരമുള്ള ഭക്തിമാനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഇതിൻ്റെ എല്ലാം ഒരു പത്ത് ശതമാനം നമ്മളുടെ ജീവിതത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ എത്ര സുഖ സന്തോഷകരമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ടറിയാം മറ്റുള്ളവനെ പരദൂഷണം പറയാതിരിക്കുക പരിധിക്കപ്പുറം ഭയമില്ലാതിരിക്കുക ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുക ഓവർ വാൺസ് എല്ലാം വേണമെന്നുള്ള അതിയായ ആഗ്രഹമില്ലാതിരിക്കുക ഏത് ചെറിയ കാര്യത്തിലും എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകാതിരിക്കുക ഇതൊക്കെ സാധിച്ചാൽ തന്നെ ബ്ലഡ് പ്രഷർ വരാതിരിക്കും ശ്രീകൃഷ്ണൻ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബി പി ഇല്ലാത്തവനാണെന്ന് തന്നെയാണ് സമ ശത്രൗച മിത്രേച്ച തഥാ മാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത ശത്രുവിനോടും മിത്രത്തോടും ഒരേപോലെ മാനത്തോടും അഭിമാനത്തോടും ഒരേപോലെ അല്ലെങ്കിൽ മാനത്തോടും അപമാനത്തോടും ഒരേപോലെ ശീതത്തോടും ഉഷ്ണത്തോടും ഒരേപോലെ ദുഃഖത്തോടും സുഖത്തോടും ഒരേപോലെ അറ്റാ ഒരേപോലെ മാത്രം ബന്ധമുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ മനുഷ്യലോകത്തിൽ പൂർണ്ണമായിട്ടും സാധിച്ചില്ലെങ്കിലും കഴിയുന്നത്രയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചാൽ അതിൻ്റെ പ്രയോജനം നമുക്ക് തന്നെയാണ്